السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان المجيب بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وقال رسول الله صلى الله عليه وسلم من نفس مؤمن كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة ഷഫീഅന റസൂലുള്ളാഹി ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ യോഗാധ്യക്ഷൻ ബഹുമാനായ യാസർ ഇമാനി ബഹുമാനായ അബ്ദുള്ള മുസ്ലിയാർ വള്ളില ബഹുമാനനായ ഉമർ ദർസി നമ്മുടെ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ അഭിവന്ദനായ ഉസ്താദ് ഇസ്മായിൽ സഖാവ് തോട്ടുമുഖം എൻ്റെ സുഹൃത്ത് ബഹുവന്ദനായ കബീറൻ വരി മറ്റ് വേദിയിലും സദസ്സിലും ദുഷ്ടരായിരിക്കുന്ന ഉലമാക്കളെ ഉമറാക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലെ കാരണവരാളുകളെ യുവ സഹോദരങ്ങളെ ഉമ്മ സർവശത്തിന് അള്ളാഹു സുബാനോത്താൽ ഇതുപോലെ ഒരു ജന്നാത്തിൽ ഫിർദോസിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്തും മർഹം നൽകണിക്കുമാറാവട്ടെ അവസാനം ല ഇലാഹ ഇല്ലെന്ന കെളിമതി തൊഹീദ് ചിരിച്ചു മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും അവൻ്റെ മഹനായ ഫതില് കൊണ്ട് അനുഗ്രഹിച്ച് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എസ് കെ എസ് എഫും എസ് വി എസും തൊട്ടുമുക്കും ശാഖപരിപാടി അവസരത്തിലാണ് കുറിച്ചുകൊണ്ടിരിക്കുന്നത് തിരുലോക് യഥാർത്ഥ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ കീഴിൽ ജീവിച്ച് മരണം വരെ അതിൽ തുടരാൻ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ സമസ്ത കേരള ജമീയത്തിൽ ഉലമയെയും അതിൻ്റെ കുറിച്ചും കേരളീയ മുസൽമാന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് നമുക്കറിയാം ഉസിസ അലത്തക്കുവ തെക്കുവയുടെ മേൽ അസ്ഥിവാരം വിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ കുത്തുബും വലിയുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മുല്ലത്വത്തങ്ങൾ അസ്ഥിവാരം വിട്ട ഒരുപാട് ഔലിയാക്കന്മാരും പണ്ഡിതന്മാരും നേതൃത്വം കൊടുത്ത ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്ത് ഉലമ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകൻ അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഈ കേരളീയ സമൂഹത്തിന് പരിശുദ്ധമാക്കപ്പെട്ട് ദീൻ ഇസ്ലാമിൻ്റെ വെളിച്ചം വന്നിരുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തെക്കുറിച്ച് ഏറ്റവും വലിയ ഒരു അഭിമാനം മുഹൂർത്തമാണ് നമുക്കറിയാം ഈ സമൂഹത്തിൽ യഹദിനസ്റാത്തിൽ മുസ്തഖീം എന്ന പരിശുദ്ധമാക്കപ്പെട്ട തിരിറൂട്ടിലേക്ക് ഈ സമൂഹത്തെ നയിച്ചു പോന്നിരുന്ന ബഹുമാനപ്പെട്ട മഹദൂം അള്ളാഹുനും കൂട്ടരും അവരുടെ കാലശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ വിധുവലകൾക്കെതിരായി കൊണ്ട് ചില ശക്തികൾ ഇവിടെ വരികയും അവർ പരിശുദ്ധമാക്കപ്പെടുത്തിയിൽ ഇസ്ലാമിനെ പല വിധത്തിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടം വന്നപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന റൂട്ടിൽ നിന്ന് വിഭിന്നമായി നടക്കുന്ന ഒരു റൂട്ടാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ഈ സമൂഹത്തിന് ഒരു കനിയായി കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തിലുലമ അന്നത്തെ പണ്ഡിതന്മാരും സാധാത്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരൊറ്റ നാമത്തിൻ്റെ മേളിൽ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് സമസ്ത എന്നുള്ളത് ബഹുമാനപ്പെട്ട ഈ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവനും നേതാവായ ബഹുമാനപ്പെട്ട മഹദി റലിഹുല്ലാഹുനു ഈ ലോകത്തേക്ക് വരുമ്പോൾ ലാഹുവിന്റെ ബലിയും ആരിഫുമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കുത്തുവുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഈ സമസ്തയുടെ പതാക മഹാനവരുടെ കൈകളിൽ ഏൽപ്പിക്കണേ മഹാനവരങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ അള്ളാഹു സുബാനോ താല മഹദീർ അലി അള്ളാഹുനും ഏൽപ്പിക്കുന്ന ഈ പതാകയാണ് സമസ്തയുടെ പതാക അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ അണിനിറഞ്ഞ് ജീവിക്കുക അല്ലെങ്കിൽ പിന്നിൽ അടിവിറച്ച് ജീവിക്കുക ഒരു മുസൽമാന്റെ കടമയാണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥി ഫെഡറേഷനും സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച ഈ പരിപാടി നമ്മുടെ നാട്ടിൽ വളരെയധികം ഒരു മാറ്റി വലിയതായ ഒരു മാറ്റത്തിനൊരു ഒരു കുടുക്കം കുറിക്കുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇസ്ലാമിന്റെ വക്താക്കളാക്കിക്കൊണ്ട് നാളക്കയുടെ നല്ലതായ ഒരു യുവതയെ സൃഷ്ടിക്കാൻ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെയും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഇകയത്തുകയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നാമം കേട്ടാൽ പോലും ചെല്ലാത്ത ചെല്ലാൻ മടിക്കുന്ന ഒരു സമൂഹമായി കൊണ്ട് നാം മാറരുത് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് ഈ സമൂഹത്തിന് അഡ്രസ് ഉണ്ടാക്കി അവസാന ശാസത്തിലും എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും നൽകിയത് ആ പ്രവാചകനെ ഓർത്തുകൊണ്ട് ആ പ്രവാചകന് വേണ്ടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതുപോലെ മജിലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രവാചക പ്രകീർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയതുപോലെ മൗലുദൂത് തുടങ്ങി ആ പ്രവാചകനെ ഒരിക്കലും മറക്കാതെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹുവും അവൻ്റെ ഹബീബിനും ഓർക്കുന്ന ഒരു ഉത്തമ സമൂഹമായി മാറണം അതിന് സർവശക്തൻ അള്ളാഹു അനുഗ്രഹിക്കൂ നമുക്ക് ഏവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക എന്നാലാണ് അവൻ അവൻ്റെ റഹ്മത്തുകൾ പിടിച്ചു വെക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനിലേക്ക് കേണ്ടപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണം പരസ്പരം നമ്മൾ കണ്ടാലും അതുപോലെ തന്നെ പരസ്പരം വർത്താനങ്ങൾ ചോദിച്ചാലും ഈ സമൂഹത്തിന് പറയാനുള്ളത് മഴയില്ല അല്ലെങ്കിൽ നമ്മുടെ വെള്ളം തീർന്നുപോയി എന്നുള്ള ആ ദയനീയമായ സംസാരമാണ് നമ്മുടെ ഈ കേരള സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിറകിൽ എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നേടിയെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമുക്ക് നൽകാൻ എങ്ങനെയാണ് നമുക്കതിനെ ചെയ്യുക എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല നമുക്കറിയാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് ഓക്സിജനും നൈട്രജനും എന്ന രണ്ട് വലിയതായ ദ്രവങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നീരാവിയായി മഴയായി കൊണ്ട് ഈ ഭൂലോകത്തേക്ക് വരുന്നതാണ് എന്നാൽ ഒരൊറ്റ ശാസ്ത്രജ്ഞനും ഈ ഭൂലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല നിങ്ങൾ മഴയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ ലബോറട്ടറിയിൽ ചെന്നുകൊണ്ട് ഈ രണ്ട് വലിയതായ പദാർത്ഥങ്ങളെ ഒരുമിച്ചുകൊണ്ട് നിങ്ങൾക്ക് മഴ നൽകാൻ എനിക്ക് കഴിയുമെന്ന് ഒരു ശാസ്ത്രജ്ഞനും ഇന്നേ വരെ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബാഹു പരിശുദ്ധമാക്കപ്പെട്ട ആ വെള്ളത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ വേറെ ആരും നമുക്ക് നൽകാനില്ല അതുകൊണ്ട് ഏകനായ അള്ളാഹുവിലേക്ക് അവൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് സർവശക്തൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അവൻ്റെ റഹ്മത്തായ മഴയെ നൽകി നമ്മുടെ ജീവിതം അള്ളാഹു ധന്യമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ റഹ്മത്ത് നമ്മുടെ തെറ്റുകളെ കൊണ്ടായിരിക്കാം അള്ളാഹു അതിനെ പരീക്ഷിക്കുന്നത് എന്നാലും അത് ഞങ്ങൾക്ക് നിന്റെ മഹലായ ഫതിൽ കൊണ്ട് മഴയെ ഞങ്ങൾക്ക് അനു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമാർക്ക് വാക്യം കൊണ്ട് യോഗം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു വാഹദ്ദാഹ് റബ്ബിൽ ആലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു